ജ്യോതിഷ പ്രവചനം വിവരിക്കുന്ന വസ്തുനിഷ്ഠമായ ഗ്രന്ഥം വരാഹമിഹിരൻ്റെ ഹോരശാസ്ത്രമാണ് എന്ന് തോന്നുന്നു ആദ്യമായി ആ ലിസ്റ്റിൽ വരുന്ന ഗ്രന്ഥം വരാഹമിഹിരൻ പഞ്ചസിദ്ധാന്തിക എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് പഞ്ചസിദ്ധാന്തികയിൽ അന്നുവരെ നിലനിന്നിരുന്ന അനവധി സിദ്ധാന്തങ്ങൾ സൂര്യസിദ്ധാന്തം യവന സിദ്ധാന്തം റോമസിദ്ധാന്തം പൈതാമഹ സിദ്ധാന്തം തുടങ്ങിയ താത്വികമായ അസ്ട്രോണമിക്കൽ പുസ്തകത്തിൽ നിന്നെടുത്തിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്ന പഞ്ചസിദ്ധാന്തിക ആര്യഭടീയത്തെ പോലെ തന്നെ അത്യുജ്വലമായ അസ്ട്രോണമിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ബുക്കിൻ്റെ പാർട്ടാണ് അതിനുശേഷം അദ്ദേഹം എഴുതിയതാണ് ഹോരശാസ്ത്രം അതിനു മുൻപ് അനവധി ഹോരശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിവരണങ്ങളിൽ കാണുന്നു മയൻ യവനൻ മണിന്ദൻ ശക്തിപൂർവൻ എന്നിവരുടെ രചനകളാണത്രേ അതിപ്രധാന ഹോരശാസ്ത്ര ഗ്രന്ഥങ്ങളായി വർത്തിച്ചിരുന്നത് ഇരുപത്താറ് അധ്യായങ്ങളുള്ള വരാഹമിഹിരൻ്റെ ഹോരശാസ്ത്രയിലാണ് ഇന്ന് നാം കാണുന്ന പ്രവചനാധിഷ്ഠിതമായ അസ്ട്രോളജിയുടെ ജ്യോതിഷത്തിൻ്റെ തുടക്കം എന്ന് തോന്നുന്നു അതിന് മുൻപുണ്ടായിരുന്ന പല ഗ്രന്ഥങ്ങളും ഇന്ന് ലഭ്യമല്ല മറ്റൊരർത്ഥത്തിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളുടെ മഹത്വങ്ങൾ മുഴുവനും കറന്നെടുത്തുകൊണ്ട് വരാഹമിഹിരൻ ഹോരശാസ്ത്രം എഴുതിയപ്പോൾ വരാഹമിഹിരൻ്റെ ഗ്രന്ഥത്തിന് പ്രാധാന്യം ലഭിച്ചതോടുകൂടി മറ്റുള്ളവ അസ്തമിച്ചിട്ടുണ്ടാകാം ഇരുപത്താറ് അധ്യായങ്ങളിലൂടെ അത്യുജ്വലമായി എഴുതിയിരിക്കുന്ന ഹോരശാസ്ത്രത്തിൽ ഗ്രഹ രാശിയുടെ വിവരണം ഗ്രഹങ്ങളുടെ വർണ്ണം ഗ്രഹങ്ങളുടെ സ്വരൂപം ഗ്രഹങ്ങളുടെ സ്ഥാനനിർണയം നടത്തേണ്ടത് എങ്ങനെയാണ് എന്നുള്ള അസ്ട്രോണമിക്കൽ ആസ്പെക്റ്റ് ഓരോ ഗ്രഹങ്ങൾക്കും സ്ഥാനം അനുസരിച്ച് ഫലമുണ്ടാകുന്നത് എങ്ങനെയാണ് സ്ട്രെങ്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് സ്വന്തം രാശി ബന്ധുരാശി ഉച്ചം നീചം സ്വക്ഷേത്രം അതുപോലെ തന്നെ നീചക്ഷേത്രം ശത്രുക്ഷേത്രം എന്നിവയും അവ മറ്റ് ഗ്രഹങ്ങളുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന ചേർച്ചയുടെ ഗുണദോഷങ്ങളും എല്ലാം ചേർന്നുള്ള വിവരണങ്ങൾ കടന്നു കടന്നുപോകുന്ന സമയത്ത് ഗ്രഹചാര സമയത്തുണ്ടാകുന്ന കാലഫലം അതുപോലെ തന്നെ ഓരോ സ്ഥാവരജംഗമ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അവയുടെ ഹോരശാസ്ത്രവുമായിട്ടുള്ള ബന്ധം ജനന സമയത്ത് കാണുന്നതായ ശുഭാശുഭ ലക്ഷണങ്ങൾ കുട്ടിയുടെ ഭാവി ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന വിവരണം ശരീരത്തിൻ്റെ ലക്ഷണമനുസരിച്ച് കുട്ടിയുടെ ഭാവി പ്രവചനം ബാലാരിഷ്ടകളുടെ യോഗം അരിഷ്ടകാലം എപ്രകാരമാണെന്ന് നിർണയിക്കുന്നത് മനുഷ്യായുസ്സിനെ കുറിച്ചുള്ള വിചാരം വിവരണം അത് ആചാര്യന്മാരുടെ മറ്റാചാര്യന്മാരുടെ വിവരണങ്ങൾ എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന വിവരണം അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ ദശ ഓരോ ഗ്രഹങ്ങൾക്കും എത്ര വീതമാണ് ദശ എന്ന് വിവരിക്കുന്നുണ്ട് ആറു വർഷം സൂര്യദശ പത്ത് വർഷം ചന്ദ്രദശ ഏഴു വർഷം കുജദശ പതിനാറ് വർഷം രാഹുദശ തുടങ്ങിയ നമ്പറുകളിലൂടെ കടന്ന് ഓരോ ഗ്രഹത്തിനും രാഹുക്കൾക്കും കേതുക്കൾക്കും അടങ്ങുന്ന ഗ്രഹവിവരണം ദശാവിവരണവും ഇതിനകത്ത് നൽകിയതിന് ശേഷം ഏഴ് ഗ്രഹങ്ങളുടെയും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഏഴ് ഗ്രഹങ്ങളാണ് രാഹുവിൻ്റെയും കേതുവിൻ്റെയും വിവരണം നൽകിയിട്ടില്ല ഗ്രഹങ്ങളുടെ പട്ടികയിൽ അവയെ പെടുത്തിയിട്ടുമില്ല ഏഴ് ഗ്രഹങ്ങളുടെ അഷ്ടവർഗ വിവരണം ജാതകവശാലുണ്ടാകുന്ന സാമ്പത്തിക വിഷമങ്ങൾക്ക് കാരണം എങ്ങനെ പ്രവചിക്കാമെന്ന വിഷയം എന്ന വിവരണം രാജയോഗങ്ങൾ വജ്രസംഖ്യ യൂപ നവാധിബലങ്ങൾ ചന്ദ്രയോഗം സൂര്യചന്ദ്ര ദിശാസന്ധി ചന്ദ്ര കുജദിശാസന്ധി കുജ ബുധ എന്നിവരെ തമ്മിലുള്ള യോഗങ്ങൾ ദിശാസന്ധികളും യോഗങ്ങളുടെയും വിവരണം പ്രവർജ്യയോഗ വിഷയങ്ങൾ അതുപോലെ തന്നെ വിവിധ രാശികളിൽ മേടം മുതൽക്ക് അതിൻ്റെ മേടം ഇടവം കർക്കടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം വരെ വരുന്ന പന്ത്രണ്ട് രാശികളിൽ ഓരോ ഗ്രഹങ്ങളും ചന്ദ്രനും സൂര്യനും കുജനും ബുധനും ഗുരുവും ശുക്രനും ശനി എന്ന മന്ദനം നിൽക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങളുടെയും പ്രത്യേകത എങ്ങനെയാണ് ആ ജാതകത്തിൽ ജനിച്ച വ്യക്തിക്ക് ലഭിക്കുന്നത് എന്ന വിവരണം ജന്മഫല വിവരണങ്ങൾ ഗ്രഹങ്ങൾ പരസ്പരം ദർശിക്കുമ്പോൾ ലഗ്ന ഭാവ സ്ഥിതികളിൽ ഗ്രഹങ്ങൾ വരുമ്പോൾ ഗ്രഹങ്ങളുടെ പരസ്പര ശത്രു മിത്രത്വത്തിലൂടെ ഉള്ള സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ ഗ്രഹചാരബലം ഓരോ രാശിയിലൂടെയും ലഗ്നസ്ഥിതിയിലൂടെയും ചന്ദ്രസ്ഥിതിയിലൂടെയും അനുദിനം അതാത് ദിവസങ്ങളിൽ ചന്ദ്രനും സൂര്യനും മറ്റ് നക്ഷത്ര മറ്റ് ഗ്രഹങ്ങളും കടന്നു പോകുമ്പോൾ ആ വ്യക്തിക്ക് അനുഭവപ്പെടേണ്ടി വരുന്ന ഗുണദോഷങ്ങളെയാണ് ഗ്രഹചാര ദോഷങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭാര്യാമരണം അപുത്രത്വം രോഗകാരണങ്ങൾ രോഗങ്ങളുണ്ടാകുന്ന കാലങ്ങൾ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ ഉള്ള ഗ്രഹങ്ങളുടെ യോഗം മരണം അപമൃത്യു തുടങ്ങിയ അനവധി വിഷയങ്ങളെക്കുറിച്ച് വരാഹമിഹിരൻ തൻ്റെ ഹോരശാസ്ത്രത്തിൽ വിവരിച്ചിരിക്കുന്നുണ്ട് എല്ലാ ഹോരശാസ്ത്ര വിഷയങ്ങളും സംഗ്രഹരൂപത്തിൽ എഴുതിയത് വരാഹമിഹിരനാണ് കൂടാതെ ജാതകഭാഗം മാത്രം ബൃഹജാതകം എന്ന ഗ്രന്ഥത്തിലും വരാഹമിഹിരൻ എഴുതിയിട്ടുണ്ട് ബൃഹജാതകത്തിലെ ഇരുപത്തിയേഴ് അധ്യായങ്ങളിൽ വിവരിക്കുന്ന വിഷയങ്ങൾ ഏതാണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയുടെ ഗുണദോഷങ്ങൾ മാനസികാവസ്ഥ കുടുംബപരമായ അവസ്ഥ പുത്രന്മാരുടെ അവസ്ഥ ഭാര്യ അഥവാ ഭർത്താവ് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പിതാവ് മരണം ആദായം കർമ്മമണ്ഡലം വ്യയമണ്ഡലം തുടങ്ങി സർവതും തന്നെ അതിവ്യക്തമായ ഭാഷയിൽ വരാഹമിഹിരൻ ബൃഹജാതകത്തിൽ എഴുതിയിട്ടുണ്ട് വിവിധ ഗ്രഹങ്ങൾ ഓരോ വിധത്തിൽ യോഗം ചെയ്യുമ്പോഴും പരസ്പരം ദർശിക്കുമ്പോഴും പരസ്പരം സ്ഥാനങ്ങൾ മാറുമ്പോഴും ഉച്ചനീചത്വത്തിൽ വരുമ്പോഴും അതിലൂടെ മറ്റു ഗ്രഹങ്ങൾ ഗ്രഹചാര രീതിയിൽ കടന്നു പോകുമ്പോഴും ഉണ്ടാകുന്ന വിവരണങ്ങളും ഹൊരശാസ്ത്രം എഴുതിയ വരാഹമിഹിരൻ എ ഡി അഞ്ഞൂറ്റി അഞ്ചില് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഗ്രന്ഥത്തിൽ വ്യക്തമായ രീതിയിൽ വിവരിച്ചിട്ടുണ്ട് ആധുനിക ശാസ്ത്രത്തിൽ ജ്യോതിഷം എന്ന പ്രവചനം എത്രത്തോളം സത്യമാണ് അസത്യമാണ് എന്നൊന്നും വിവരിക്കുവാൻ ഇന്ന് സാധ്യമല്ല പക്ഷേ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ മെഡിക്കോ അസ്ട്രോളജി വളർന്നു വരുന്നു അതിനൊരു പക്ഷേ കാരണമുണ്ടാകാം ഭാവിയെക്കുറിച്ച് വിവരിക്കാൻ ഭാവിയെക്കുറിച്ച് വിവരണം തരാൻ ആധുനിക ശാസ്ത്രത്തിന് ഒരു ടൂളും ഇല്ലാത്ത അവസ്ഥയിൽ ഓരോ ഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഓരോ രാശിയുടെയും അടിസ്ഥാനത്തിൽ ലഗ്നത്തിൽ നിന്ന് കണക്കാക്കി വ്യക്തമായ ഭാഷയിൽ റീപ്രൊഡ്യൂസബിലിറ്റിയും റിപ്പീറ്റബിലിറ്റിയും ഉണ്ടാക്കിക്കൊണ്ട് ഉണ്ട് എന്ന് തെളിയിക്കാൻ പാകത്തിന് അവസരം നൽകുന്ന ഗണിതം ഉപയോഗിക്കാൻ പാകത്തിന് ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ നന്മകൾ സ്വീകരിക്കാം എന്ന ഒരാദർശമാണ് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിലുള്ളത് അതിൽ ലഗ്നം മുതൽക്ക് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് ഒന്നാമത്തെ രാശി മേടം ഇടവം മിഥുനം കർക്കടകം എന്ന കണക്കിനെടുക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു വ്യക്തി ജനിക്കുന്ന ഒരു കുട്ടി ജനിക്കുന്ന സമയത്തിൽ റൈറ്റ് എസെൻഷൻ എന്ന് പറയുന്ന ആ ഉദയരാശി എവിടെയാണോ നിൽക്കുന്നത് അതാണ് കുട്ടിയുടെ ജന്മലഗ്നം ആ ജന്മലഗ്നം മേടരാശിയിലാണെങ്കിൽ മേടരാശി എന്ന് പറയുന്നത് ഒന്നാം ഭാവം ഇടവരാശി രണ്ടാം ഭാവം മിഥുനരാശി മൂന്നാം ഭാവം എന്നീ ക്രമത്തിൽ മീനരാശി വരെ പന്ത്രണ്ട് ഭാവങ്ങളാണ് അതേ സമയത്ത് റൈറ്റ് അസെൻഷൻ എന്ന് പറയുന്ന ഉദയരാശി ഉദയലഗ്നം കുഞ്ഞു ജനിക്കുന്ന സമയത്ത് ചിങ്ങത്തിലാണെങ്കിൽ ചിങ്ങം രാശി ഒന്നാം ഭാവവും കന്നി രണ്ടാം ഭാവവും തുല മൂന്നാം ഭാവവും എന്ന് കണക്കാക്കുന്നു ഇപ്രകാരം ഭാവങ്ങൾ ലഗ്നത്തെ ഒന്നായി കണക്കാക്കിക്കൊണ്ട് വിവരിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ഭാവങ്ങൾക്ക് പന്ത്രണ്ട് വിധത്തിലുള്ള ക്വാളിഫിക്കേഷൻസും പാരാമീറ്റേഴ്സും ഇൻഫർമേഷൻസുമാണ് അസ്ട്രോളജി നൽകുന്നത് ഒന്നാം ഭാവം വ്യക്തിയുടെ ശാരീരികാവസ്ഥയെക്കുറിച്ച് ഫിസിക്കൽ ഫിസിയോളജിക്കൽ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നു രണ്ടാം ഭാഗം പ്രധാനമായും വ്യക്തി സംസാരിക്കുന്ന രീതി കുലത്തൊഴിൽ തുടങ്ങിയ കാര്യത്തെക്കുറിച്ച് വിവരിക്കുന്നു മൂന്നാം ഭാഗം സഹോദരി സഹോദരന്മാര് അയൽവക്കത്തുകാരുടെ ഗുണദോഷങ്ങൾ എന്നിവ വിവരിക്കുന്നു നാലാം ഭാവം മാതൃഭാവവും കർമ്മമണ്ഡലത്തിൻ്റെ ചെറിയ ഭാഗവും കുലം കുലത്തൊഴില് കുലം അതുപോലെ തന്നെ കുലമഹിമയും എല്ലാം മനസ്സിലാക്കുന്നതിന് നാലാം ഭാവം നോക്കിയാൽ അറിയാൻ സാധിക്കുമത്രേ അഞ്ചാം ഭാവത്തിലൂടെ കടന്നുപോയാൽ പുത്രഭാവം കുട്ടികളുണ്ടാകുന്നതിനെക്കുറിച്ചും എല്ലാ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നുള്ളതിനെ കുറിച്ചും അവയിലുണ്ടാകുന്ന തടസ്സത്തെക്കുറിച്ചും അറിയാൻ സാധിക്കും ആറാം ഭാവത്തിൽ അവനവനിലുള്ള കള്ളത്തരവും രോഗത്തിൻ്റെ ഭാവവും മാനനഷ്ടവും മാനഹാനിയും അഭിമാനമില്ലായ്മയും എല്ലാം അറിയുന്നതിന് ആറാം ഭാഗം നോക്കിയാൽ മതി ത്രിഷഡായം എന്ന വിവരണം പിന്നീട് വിവരിക്കാം ഏഴാം ഭാവത്തിൽ പാർട്ട്നേഴ്സിനെ കുറിച്ചും നിത്യജീവിതത്തിൽ ഭാര്യയെയോ ഭർത്താവിനെയോ കുറിച്ചറിയണമെങ്കിൽ ഏഴാം ഭാവത്തിൽ നോക്കിയാൽ മതി എട്ടാം ഭാവത്തെ മൃത്യുഭാവം എന്ന് പറയുന്നു വെള്ളത്തിൽ മുങ്ങി മരിക്കുമോ വാഹനാപകടത്തിൽ മരിക്കുമോ ആശുപത്രിയിൽ കിടന്ന് മരിക്കുമോ എന്നെല്ലാം അറിയണമെങ്കിൽ മൃത്യുഭാവം നോക്കിയാൽ മതി മൃത്യുഭാവത്തിൽ ശനിയുണ്ടെങ്കിൽ മൃത്യുവിന് തടസ്സം വരും അതേ സ്ഥാനത്ത് ആറും എട്ടും എന്നീ ഭാവാദികൾ ഒരുമി ഭാവാധിപതികൾ ഒരുമിച്ച് ചേരുകയാണെങ്കിൽ രോഗത്തിന് സാധ്യതയുണ്ടെങ്കിൽ ആറാം ഭാവത്തിൽ ശനിയും ഇരിക്കുകയാണെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും കട്ടിലൊഴിയുകയുമില്ല ആൾ മരിക്കുകയുമില്ല എന്ന് ആ എട്ടാം ഭാവം എന്ന മൃത്യുഭാവം കഴിഞ്ഞ് ഒൻപതാം ഭാവത്തിലേക്ക് പോകുമ്പോൾ പൂർവ പുണ്യ കർമ്മഫലങ്ങളുടെ നന്മകളും പിതൃഭാവവും ഒൻപതാം ഭാവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അച്ഛൻ്റെ ഗുണദോഷങ്ങൾ അതുപോലെ തന്നെ പൂർവ്വപുണ്യ ഫലം എത്രത്തോളം അനുഭവിക്കാൻ യോഗ്യതയുണ്ട് എന്നറിയണമെങ്കിൽ ഒൻപതാം ഭാവത്തിലൂടെ കടക്കണം പത്താം ഭാവത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ കർമ്മഭാവം എവിടെ ജോലി കിട്ടും എങ്ങനെ ജോലി കിട്ടും എപ്പോൾ ജോലി കിട്ടും ഏതു തരത്തിലുള്ള ജോലിയായിരിക്കും ഇയാൾക്ക് പറ്റിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൽ ത്രിഷഡായത്തിൽ ഇൻകം എന്ന് പറയുന്നത് പതിനൊന്നാം ഭാവമാണ് എപ്രകാരമാണ് ഈ വ്യക്തിക്ക് ഉപജീവന മാർഗത്തിന് സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നത് വരവുണ്ടാകുന്നത് ഏതെല്ലാം രീതിയിൽ അതുണ്ടാകുന്നു എന്നറിയണമെങ്കിൽ പതിനൊന്നാം ഭാവം നോക്കണം പന്ത്രണ്ടാം ഭാവം നോക്കിയാൽ വ്യയഭാവം അഥവാ ചിലവ് എപ്രകാരമാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ വ്യക്തിയുടെ ശരീരം മുതൽക്ക് ഇൻകം മുതൽക്ക് സഹോദരി സഹോദരന്മാർ മുതൽക്ക് അയൽവക്കത്തുകാർ മുതൽക്ക് സംസാര ഭാഷാരീതി മുതൽക്ക് രോഗവും പാർട്ട്ണറും പൂർവപുണ്യവും മാതൃപിതൃ ബന്ധവും കർമ്മഭാവവും ഇൻകമും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും അറിയുന്നതിനു വേണ്ടി സമഗ്രമായ ഒരു വീക്ഷണം ജ്യോതിഷത്തിൽ പന്ത്രണ്ട് രാശികളിലൂടെ വിവരിച്ചിട്ടുണ്ട് ഇതെല്ലാം സത്യമാണോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരമേ പറയാൻ സാധിക്കൂ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം പന്ത്രണ്ട് ഭാവങ്ങളെ തിരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമല്ല പക്ഷേ പന്ത്രണ്ട് ഭാവങ്ങളുടെയും വിവരണങ്ങൾ എല്ലാ ഗ്രന്ഥത്തിലും വ്യക്തമാണ് ഇതുകൊണ്ട് പ്രവചനം നടത്തിയാൽ ശരിയാകുമോ അറിഞ്ഞുകൂടാ എന്ന് പറയേണ്ടി വരുന്നതിന് കാരണം ആധുനിക ശാസ്ത്രത്തിൻ്റെ രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഗവേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നടത്തിയ ഗവേഷണത്തിന് പ്രചാരം ലഭിച്ചിട്ടില്ല മറ്റൊരർത്ഥത്തിൽ അപ്രകാരം നടത്തിയതായിട്ട് ആരും പറഞ്ഞിട്ടുമില്ല ഒരു പക്ഷേ ഇത്രയും അഗാധമായ ശാസ്ത്രം എന്ന് പറയുന്ന ജ്യോതിഷത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ സാധിക്കണമെങ്കിൽ ഈ പഠനങ്ങളെല്ലാം നടത്തി ഒരു കാരണവശാലും അതിന് പ്രയോജനമില്ല എന്നറിയുമ്പോൾ മാത്രമേ അത് റിജക്റ്റ് ചെയ്യാവൂ കൂടാതെ മറ്റൊരു വിവരണവും കൂടി ഇതിനകത്തുണ്ട് ഓരോ ഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ച് സൂര്യൻ ചന്ദ്രൻ ഇവർ അല്ലെങ്കിൽ പോലും ഗ്രഹം എന്ന പേര് കൊടുക്കാൻ ഒരു പക്ഷേ കാരണം that is holding holding you influencing you and applying your psychological and physiological influence എന്ന അർത്ഥത്തിലായിരിക്കും ഗ്രഹം എന്ന പേര് കൊടുത്തത് കാരണം ചന്ദ്രൻ ഗ്രഹമല്ല എന്ന് ആയിരത്താണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സൂര്യനും ഗ്രഹമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രാഹുവും കേതുവിനെയും കുറിച്ച് ഒരു അസ്ട്രോണമിക്കൽ പുസ്തകത്തിലും വിവരിച്ചിട്ടില്ല except for mentioning that they are not യുറാനസും നെപ്റ്റ്യൂണും ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഭാഗമായിരുന്നിട്ടില്ല അങ്ങനെ എല്ലാമാണെങ്കിലും ചന്ദ്രനും സൂര്യനും ചൊവ്വയ്ക്കും ബുധനും ശുക്രനും ഗുരുവിനും ശനിക്കും ഓരോ കാരകത്വം കൊടുത്തിട്ടുണ്ട് ഗുണദോഷങ്ങൾ കൊടുത്തിട്ടുണ്ട് സൂര്യൻ പിതൃകാരകനാണ് സർക്കാർ കാരകനാണ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരീരത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അസ്ഥി പല്ല് ഇവയെല്ലാമായിട്ട് സൂര്യൻ ബന്ധപ്പെട്ടിരിക്കുന്നു ചന്ദ്രൻ ശരീരത്തിൻ്റെ മേധസ് ലിക്കർ മാതൃത്വം അതുപോലെ തന്നെ ആഡംബര വസ്തുക്കൾ ഇവയെല്ലാമായി ചന്ദ്രൻ ബന്ധപ്പെട്ടിരിക്കുന്നു വാഹനം ആയുധം ബ്ലഡ് തീപ്പൊരി പ്രസംഗം അതുപോലെ തന്നെ തീപ്പൊരി activity hyper acidity chest pain തുടങ്ങി ഡൈജസ്റ്റീവ് പവർ ഇവയെല്ലാമായിട്ട് ചൊവ്വ ബന്ധപ്പെട്ടിരിക്കുന്നു കോമേഴ്സ് വ്യവഹാരം ബിസിനസ് സാമ്പത്തികം ജ്യോതിഷം ഇവയെല്ലാമായി ബുധൻ ബന്ധപ്പെട്ടിരിക്കുന്നു പ്രൊഫസോറിയൽ ക്വാളിറ്റി ഉപദേശം ലേണിംഗ് അതുപോലെ തന്നെ മറ്റെല്ലാ വിധത്തിലുള്ള ശാസ്ത്രവിഷയങ്ങൾ ജൂപ്പിറ്റർ അഥവാ വ്യാഴം ബന്ധപ്പെട്ടിരിക്കുന്നു കെമിസ്ട്രി ഒരു പരിധി വരെ ലിക്കർ മദ്യം അതുപോലെ ആഡംബര വസ്തുക്കൾ വള തലമുടി വ്യാവഹാരികമായി ലക്ഷൂറിയ ഐറ്റങ്ങളുമായി ബന്ധപ്പെട്ടവയെല്ലാം തന്നെ അശന ശയനസുഖവും എല്ലാം തന്നെ ശുക്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തടസ്സങ്ങൾ ബ്ലാക്ക് കാര്യങ്ങൾ യമൻ അതുപോലെയുള്ള നെഗറ്റീവ്സും ബ്ലാക്കും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് പെർഫോമൻസ് ഇവയെല്ലാം ശനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആദ്യത്തെ ഭാവത്തിന് ആദ്യം വിവരിച്ച ഭാവം എന്ന പാരാമീറ്ററിന് ഓരോ ഭാവത്തിനും ഓരോ ക്വാളിഫിക്കേഷനോ ഒന്നിൽ കൂടുതൽ ക്വാളിഫിക്കേഷനോ കൊടുത്ത ഋഷിവര്യന്മാർക്ക് തുല്യരായവര് എങ്ങനെയാണ് ഈ ഗ്രഹങ്ങൾക്ക് കാരകത്വം കൊടുത്തത് എന്ന് ഇന്ന് വ്യക്തമല്ല ഒരു ഗ്രഹം ശുക്രൻ അഥവാ ഗുരു അഥവാ ചന്ദ്രൻ ഓരോ വ്യക്തിയെയും ഓരോ രീതിയിൽ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കാരകത്വ പ്രകാരം അവർ സ്വാധീനിക്കാൻ സാധ്യതയില്ല അങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിൽ അന്ധവിശ്വാസമാണ് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എപ്രകാരമാണ് ഈ കാരകത്വം ഗ്രഹങ്ങൾക്ക് കൊടുത്തത് ഒരു പക്ഷേ L K G U K G കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ A for apple B for ball C for cat എന്നെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ മുതിർന്നവരോട് പറയുമ്പോൾ എ ഫോർ ആപ്പിൾ മാത്രമാണോ അല്ല എ ആ കുട്ടിക്ക് വേണ്ടി അത് പഠിപ്പിക്കാൻ വേണ്ടി ആപ്പിൾ എന്ന രൂപത്തെ കാണിച്ചു കൊടുത്ത് എ പറഞ്ഞു മനസ്സിലാക്കുന്നത് പോലെ അനവധി ജീവിത പാരാമീറ്റേഴ്സിനെ ഒരു ഗ്രഹത്തിൻ്റെ കീഴിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥമാകണമെന്നില്ല അതുകൊണ്ട് ശുക്രനും ഗുരുവിനും ചന്ദ്രനുമെല്ലാം ഇന്ന ഇന്ന പാരാമീറ്റേഴ്സ് കൊടുത്ത് അവർ ഇന്ന ഇന്ന ഭാവത്തിൽ വരുമ്പോൾ ഇപ്രകാരമുള്ള ബിഹേവിയറൽ പാറ്റേൺ ലഭിക്കുന്നു എന്ന് ഒരു വിവരണം ജ്യോതിഷ ജ്യോതിഷത്തിൻ്റെ പ്രവചന ഭാഗത്തിൽ നൽകിയിട്ടുണ്ട് ഏതായാലും ഈ ഭാവാധിഷ്ഠിതമായ എക്സ്പ്ലനേഷനും കാരകത്വാധിഷ്ഠിതമായ എക്സ്പ്ലനേഷനും ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ വിവരിക്കുകയാണെങ്കിൽ ദേ ആർ നോൺ സയൻറ്റിഫിക് എന്ന് പറയേണ്ടി വരും കാരണം സ്പിരിച്വാലിറ്റിയെ പോലെ തെർമോമീറ്റർ ഉപയോഗിച്ചോ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചോ എൻ എം ആർ ഉപയോഗിച്ചോ യു വി ഉപയോഗിച്ചോ ഐ ആർ ഉപയോഗിച്ചോ സ്കാനിങ് ഉപയോഗിച്ചോ ഇതൊന്നും തന്നെ തെളിയിക്കാൻ സാധ്യമല്ല പക്ഷേ ആധുനിക ശാസ്ത്രത്തിനും പുരാതന ഭാരതീയ ശാസ്ത്രത്തിനും രണ്ട് വേർഡിങ്സ് ഉണ്ട് ആധുനിക ശാസ്ത്രം പറയുന്നു സീയിങ് ഈസ് ബിലീവിങ് പുരാതന ഭാരതീയ ശാസ്ത്രം പറയുന്നു പ്രത്യക്ഷം പ്രമാണമിത്യുച്ചതേ അനുഭവത്തിലൂടെ ശരിയാണെങ്കിൽ അത് അംഗീകരിച്ചേ പറ്റൂ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ അടുത്ത് വരുന്ന കുറേ ജാതകങ്ങൾ അതൊരു പ്രൊഫഷണൽ രീതിയിലല്ല ഞാൻ നോക്കാറുള്ളത് ഒരു ശാസ്ത്രത്തിൻ്റെ സയൻറ്റിഫിക് ബേസിസ് അനുസരിച്ച് പത്തിരുപത്തഞ്ച് പാരാമീറ്റേഴ്സ് പറഞ്ഞു കഴിയുമ്പോൾ അത് ആ ജാതകത്തിൻ്റെ ഉടമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻ്റ് കറക്റ്റാണ് എന്ന് മനസ്സിലാക്കാം ആരെയും ബോധ്യപ്പെടുത്താനല്ല വസ്തുതാപരമായ വിശകലനത്തിലൂടെ നോക്കിയാൽ എബവ് സെവൻറ്റി പെർസെൻറ്റ് പ്രത്യക്ഷമായ അനുഭവമാണ് ലഭിക്കുന്നത് എങ്കിൽ അത് സയൻറ്റിഫിക്കലി അക്സെപ്റ്റബിൾ ആണ് കാരണം ഇന്ന് കമ്പോളത്തിലുള്ള അറുന്നൂറിൽ പരം തരത്തിലുള്ള ഡ്രഗുകൾ അതിൻ്റെ പല വെറൈറ്റികൾ വേറെയുണ്ട് ഈ ഡ്രഗുകളെല്ലാം തന്നെ എഴുപതോ എഴുപത്തഞ്ചോ എൺപതോ ശതമാനം സക്സസ്ഫുൾ ആയിട്ടുള്ള ഇഫക്റ്റ് പ്രത്യക്ഷമായി തരികയും പ്രത്യക്ഷമായി സൈഡ് ഇഫക്റ്റ് ഇല്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ പരോക്ഷമായി സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാം എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് അനവധി പരീക്ഷണങ്ങളിലൂടെ ആ ഔഷധം ആ ഡ്രഗ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി F D A federations of drug അഡ്മിനിസ്ട്രേഷൻകാർ ഡ്രഗ് കൺട്രോളർമാർ അപ്രൂവൽ കൊടുക്കുന്നത് അതായത് above sixty seventy percent applicable ആണെങ്കിൽ ഈ ഒരു പാരാമീറ്റർ ഉപയോഗിക്കാം ഒരു കാരണവശാലും അസ്ട്രോളജി ഉപയോഗിച്ച് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശ്രമിക്കരുത് അത് ലോകത്തിലെ ഒരു ഉപകരണം ഉപയോഗിച്ചും സാധിക്കില്ല ഇൻക്ലൂഡിങ് അൾട്രാ മോഡേൺ സയൻസ് ഉപയോഗിച്ച് സാധിക്കില്ല കാരണം അങ്ങനെ സാധിക്കുമായിരുന്നു എങ്കിൽ വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭമായൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അമേരിക്കയിലെ മറ്റ് രാജ്യങ്ങളുമായുള്ള എല്ലാ എല്ലാ പോളിസി മാറ്റേഴ്സും ഉണ്ടാക്കുന്നത് വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവരുടെ പ്രഡിക്ഷൻ അനുസരിച്ചിട്ടാണ് ഓരോ രാജ്യത്തിലെയും രാജ്യതന്ത്രജ്ഞന്മാരും രാജ്യാധികാരികളും അവിടുത്തെ പ്രോബ്ലംസ് ഇന്നിന്നതുണ്ടാകും ഇന്നിന്നതുണ്ടാകില്ല അടുത്ത പത്ത് വർഷത്തിനകം ഈ സംഭവ വികാസങ്ങൾ ഈ രാജ്യത്തിൽ ഉണ്ടാകുമെന്നറിയുന്നത് ഭാരതത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഭാരതത്തിൽ ഏറ്റവും വലിയ ഫാമൈൻ ക്ഷാമമുണ്ടാകുമെന്നും ആ ഭക്ഷ്യക്ഷാമത്തിൽ ഇരുപത് ശതമാനം ഭാരതീയർ മരിക്കുമെന്നും ഇരുപത് ശതമാനത്തോളം ഭാരതീയർ ക്രിപ്പിള് ചെയ്യുമെന്നും പറഞ്ഞു അതായത് ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം ഭാരതീയരെ സമ്പൂർണമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന വിധത്തിൽ ഒരു ഭക്ഷ്യക്ഷാമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഭാരതത്തിൽ ഉണ്ടാകുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്തത് വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആ വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവചനം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ഭാരതത്തിൽ ധാന്യത്തിൻ്റെ ഉൽപാദനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലുണ്ടായത് ആ ദശാബ്ദത്തിലെ സർവകാല റെക്കോർഡും ഭേദിച്ചുകൊണ്ടായിരുന്നു പ്രഡിക്ഷൻ ശരിയായില്ലെന്ന് മാത്രമല്ല നൂറ് ശതമാനവും തെറ്റുമായിരുന്നു മറ്റൊരർത്ഥത്തിൽ ഏത് വിധത്തിലുള്ള ഉപകരണം ഉപയോഗിച്ച് ഭാവി പ്രവചിച്ചാലും കുറേ തെറ്റുകൾ അതിനകത്തുണ്ടാകും പിന്നെ എന്തിനാണ് അത് നടത്തുന്നത് ഏകദേശ രൂപരേഖ കിട്ടുന്നതിനു വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി ഇ സി ജി എടുക്കുക ഇ ഇ ജി എടുക്കുക കംപ്ലീറ്റ് സ്കാനിങ് നടത്തുക ഇതെല്ലാം ചെയ്യുമ്പോഴും thirty seven percent rate of increase of heart അറ്റാക്കും twenty seven percent rate of increase of ക്യാൻസറും eleven point five percent rate of increase of skin ക്യാൻസറും eighty eight percent rate of increase of chest പെയിനും എല്ലാ വർഷവും ഉണ്ടാകുന്നത് അറിയുന്നത് ഈ അത്യന്താധുനിക ഔഷധങ്ങളുള്ള കാലത്തു പോലും ഇങ്ങനെ വരാൻ കാരണം ഈ ഔഷധങ്ങളും ഉപകരണങ്ങളും ശസ്ത്രക്രിയയും എല്ലാം തന്നെ ആരോഗ്യത്തിനുള്ള അവസാന വാക്കല്ല അവയെ ഇൻഫോം ചെയ്യാനുള്ള അവയെ അറിയിക്കാനുള്ള മാർഗം മാത്രമാണ് അവസാന വാക്കാണെന്ന് ധരിക്കുന്നത് തെറ്റ് അതുകൊണ്ട് തന്നെ ആധുനിക ശാസ്ത്രത്തിനോ ആധുനികമായ ഒന്നിനും തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ സാധ്യമല്ല പക്ഷേ അവയെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ സാധ്യമല്ല കാരണം അവയ്ക്ക് അവയുടേതായിട്ടുള്ള റോളുണ്ട് അങ്ങനെയുള്ള ആ ഒരു സ്റ്റാറ്റസ് മാത്രമേ ജ്യോതിഷത്തിന് കൊടുക്കുന്നുള്ളൂ എങ്കിൽ അതൊരു ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ട് ഉദാഹരണമായിട്ട് രണ്ടാം ഭാവത്തിൽ ഉള്ള വ്യക്തിക്ക് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയാം കാരണം അയാളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് വളരെ ഷാർപ്പായിരിക്കും വളരെ റഫായിരിക്കും രണ്ടാം ഭാവത്തിൽ ശനിയുണ്ടെങ്കിൽ വളരെ പതുക്കെയാണ് അയാൾ സംസാരിക്കുകയുള്ളൂ ലഗ്നത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ ഇയാൾ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിരിക്കും ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളായിരിക്കും എത്ര കഴിച്ചാലും പെട്ടെന്ന് ദഹിക്കുന്ന വ്യക്തിയായിരിക്കും മെലിഞ്ഞിരിക്കും ഇതെല്ലാം ആ വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കാം ലഗ്നത്തിൽ ശുക്രനുള്ള വ്യക്തിയാണെങ്കിൽ അയാൾ സ്ത്രീകളെ പോലെ ബിഹേവ് ചെയ്യും ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ സ്ത്രീയുടെ നാച്ചുറൽ ഹാബിറ്റ് ആയിരിക്കും അതുപോലെ തന്നെ ലക്ഷൂറിയസ് കാര്യങ്ങളോട് ഭംഗിയുള്ള കാര്യങ്ങളോട് അതുപോലെ തന്നെ സ്ത്രീ സഹജമായ അട്രാക്ഷൻ ഇവയെല്ലാം തന്നെ അദ്ദേഹത്തിനുണ്ടായിരിക്കും അല്പം ലിക്കറിനോടും കൂടുതൽ ആസക്തിയും ഉണ്ടായിരിക്കാം ശനിയാണ് ലഗ്നത്തിലുള്ളത് എങ്കിൽ പെട്ടെന്നൊന്നും ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല ബുധനാണ് ലഗ്നത്തിലുള്ളത് എങ്കിൽ ഏത് കാര്യത്തിനും ബിസിനസ് പരമായിട്ടുള്ള വീക്ഷണമായിരിക്കും ഞാൻ ഇന്ന ഉപകാരം ചെയ്താൽ എന്താ ഗുണം കിട്ടുക ലഗ്നത്തിലാണ് ഗുരു ഇരിക്കുന്നത് എങ്കിൽ എപ്പോഴും ഒരുതരം പക്വമായ പ്രൊഫസോറിയൽ ആപ്ലിക്കേഷൻ അതിനകത്ത് കാണാം അതുപോലെ തന്നെ പതിനൊന്നാം ഭാവാധിപതി പന്ത്രണ്ടിലുണ്ടെങ്കിൽ കയ്യിൽ കിട്ടിയ കാശ് അതേപോലെ ചെലവഴിക്കാൻ ഒരു വിഷമവുമില്ല ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപതികൾ ഒരുമിച്ച് വരികയാണെങ്കിൽ ആശുപത്രിയിൽ കിടന്നാണ് മരണമെന്ന് ഉറപ്പാണ് ആറാം ഭാവാധിപതി പന്ത്രണ്ടിലാണെങ്കിൽ രോഗത്തിനു വേണ്ടി നിത്യവും കാശ് ചെലവാക്കേണ്ടി വരുന്നു എന്നുള്ളത് ഉറപ്പാണ് കർമ്മഭാവാധിപതി പത്തും പന്ത്രണ്ടും തമ്മിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ജോലിയിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് വെറുതെ ചെലവഴിക്കാനേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാം ഏതായാലും ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് എപ്പോൾ എന്ന് പറയുന്നതും ജനനശേഷമുള്ള ഓരോ ദശകളുടെയും അടിസ്ഥാനത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ രവിദശ ആറു വർഷം ചന്ദ്രദശയ്ക്ക് പത്ത് വർഷം ദശയ്ക്ക് ഏഴു വർഷം തുടങ്ങി മനുഷ്യായുസ്സായ നൂറ്റി ഇരുപത് വർഷത്തിനെ പ്രത്യേക രീതിയിൽ വിഭജിച്ചതിനു ശേഷം അതിൻ്റെ ഫ്രാക്ഷൻസ് എടുത്തുകൊണ്ട് ജീവിതകാലം ഓരോ ഭാവത്തിൻ്റെയും ഭാവത്തിലുള്ള ഗ്രഹങ്ങളുടെയും ഗ്രഹങ്ങളുടെ കാരകത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിവരിക്കുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ വിവരണം കാണുമ്പോൾ ഒരുതരം ശാസ്ത്രീയത അതിൻ്റെ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കാൻ നിർബന്ധിതമായി പോകും പക്ഷേ ക്വാക്ക് ഡോക്ടേഴ്സിനെ പോലെ വിദ്യാഭ്യാസമില്ലാത്ത അറിവില്ലാത്ത പരിചയമില്ലാത്ത ഡോക്ടർ സ്റ്റെതസ്കോപ്പ് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറസ് ഫോർ എവറി പേഷ്യൻ അതുപോലെ തന്നെ ജ്ഞാനമില്ലാത്ത ജ്യോതിഷൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത ജ്യോതിഷൻ അവഗാഹ്യമായ പാണ്ഡിത്യമില്ലാത്ത ജ്യോതിഷൻ ഏത് ക്വാക്ക് ഡോക്ടറിനെ പോലെ മുറിവൈദ്യനെ പോലെ അദ്ദേഹം ഏതൊരു രോഗിക്കും ഏതൊരു പ്രശ്നം ചോദിക്കുന്ന വ്യക്തിക്കും ഡേഞ്ചറസ് ആണ് ഇതാണ് ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത പ്രശ്നം വയ്ക്കുമ്പോൾ ഈ പ്രശ്നവും ജ്യോതിഷവും തമ്മിൽ ബന്ധമുണ്ട് റീപ്രൊഡ്യൂസബിലിറ്റി അതിനകത്തുണ്ടാകണമെന്നില്ല റിപ്പീറ്റബിലിറ്റി ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിൻ്റെ അടുത്ത് പ്രശ്നം വയ്ക്കുക എന്ന സിസ്റ്റം ഒരു കാരണവശാലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനെ എതിർക്കാനോ അത് ശരിയല്ലെന്ന് പറയാനോ ശരിയാണെന്ന് പറയാനോ ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ സാധിക്കാതിരിക്കാൻ കാരണം മിനിമം സയൻറ്റിഫിക് ഇൻഫർമേഷൻ ആവശ്യമായ റീപ്രൊഡ്യൂസബിലിറ്റിയും റിപ്പീറ്റബിലിറ്റിയും ചെക്കിങ്ങിനുള്ള പാരാമീറ്ററും പ്രശ്നം എന്ന വിഭാഗത്തിലില്ല അതേ സ്ഥാനത്ത് ജ്യോതിഷത്തിലെ അസ്ട്രോളജിയിലെ ജാതകം എന്ന വിഭാഗത്തിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം റീകാൽക്കുലേറ്റ് ചെയ്യാം പലതരത്തിലുള്ള ചെക്കിങ്ങും ഇൻസ്പെക്ഷനും പോസിബിളാണ് അവയിലൂടെ നന്മ സിദ്ധിക്കുമെങ്കിൽ അവനവന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നല്ല കാലം വരുമ്പോൾ ഉപയോഗിക്കാനും ചീത്തകാലം വരുമ്പോൾ ഉപേക്ഷിക്കാനും മാനസികമായി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഉപകരണം ഇന്ന് ലോകത്തിൽ ഭാവിയെക്കുറിച്ച് പറയാനായിട്ട് ജ്യോതിഷം മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ പഠിച്ചുപയോഗിക്കാൻ സാധിച്ചാൽ അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ വേദാംഗ ജ്യോതിഷം ഭാരതീയ ചിന്താധാരയുടെ അവിഭാജ്യ ഘടകമാണ് അതിന് നമുക്ക് പഠിച്ചതിന് ശേഷം പ്രയോജനപ്പെടുത്താൻ സാധിച്ചതിന് ശേഷം അല്ലെങ്കിൽ സാധിച്ചില്ല എങ്കിൽ അതിനുശേഷം മാത്രമേ വിമർശിക്കാവൂ ഒന്നും അറിയാത്തവനും ഒടുക്കം നിർത്തുന്നവനും ഉറക്ക പറയുന്നവനും ജയിക്കുന്ന ഒരവസരത്തിൽ യുക്തിവാദികൾ പഠിച്ചതിനു ശേഷമേ ജ്യോതിഷത്തെ എതിർക്കാവൂ പഠിച്ച് എതിർക്കേണ്ടതാണെങ്കിൽ നിർബന്ധമായും എതിർക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വിമർശേതദശേഷേണ യഥേച്ഛസി തഥാകുരു ഏതൊരു ചിന്താധാരയും ഭാരതത്തിലുണ്ടായത് ക്രിട്ടിക്കലി വിമർശനാത്മകമായി വിശകലനം ചെയ്തതിനു ശേഷമേ സ്വീകരിക്കാവൂ എന്ന ഭാരതീയ വീക്ഷണം ജ്യോതിഷത്തിനും ബാധകമാണ്